ഭവന്തി സമ്പദം ദൈവീം അഭിജാതസ്യ ഭാരത ഹേ അർജുന ദൈവീം അഭിജാതസ്യ ദൈവീക സ്വഭാവമുള്ള ദൈവീക ഈശ്വരീയ കുലത്തിൽ ജനിച്ച വ്യക്തിയുടെ ഭവന്തി സമ്പദം അവസ്ഥ ഇപ്രകാരമായിരിക്കും അതായത് തേജസ് ക്ഷമ ധൃതി ശൗചം മറ്റുള്ളവരെ ദ്രോഹിക്കാനുള്ള മാനസികാവസ്ഥയില്ലായ്മ തലക്കനമില്ലായ്മ ഇവയെല്ലാമാണ് ദൈവിക സ്വഭാവത്തിന്റെ പ്രത്യക്ഷ ലക്ഷണങ്ങൾ ആശ്വരിക സ്വഭാവത്തിന്റെ പ്രത്യക്ഷ ലക്ഷണങ്ങൾ ദമ്പോ ദർപ്പോ അഭിമാനശ്ച ക്രോധ പാരുഷ്യമേവ ദമ്പം അഹങ്കാരം ദർപ്പം പാരുഷ്യം അഥവാ അരോഗൻസ് അഭിമാനശ്ച തലക്കനം ക്രോധ ദേഷ്യം പാരുഷ്യം വീണ്ടും പരുഷമായ പെരുമാറ്റം പരുഷമായ സംസാരം അജ്ഞാനം ചാഭിജാതസ്യ അറിവില്ലായ്മ അജ്ഞാനം ച അഭിജാതസ്യ പാർത്ഥ സമ്പദം ആശുരീം ആശുരീം അഭിജാതസ്യ സമ്പദം ആശുരികമായ കുലത്തിലെ ആശുരികമായ അവസ്ഥയിൽ വർത്തിക്കുന്ന ജനിക്കുന്ന വ്യക്തിയുടെ സമ്പദ സ്റ്റേറ്റ് അവസ്ഥ ഇപ്രകാരമാണെന്ന് ഹേ പാർത്ഥ നീ മനസ്സിലാക്കിയാലും ദൈവീ സമ്പദ്വിമോക്ഷായ നിബന്ധായ സുരീമത ആസുരീകമായ നിബന്ധായാസുരി ആസുരികമായ അവസ്ഥയുമായിട്ടുള്ള ബന്ധനത്തെ വിമോക്ഷായ മോചിപ്പിച്ച് ദൈവീ സമ്പത്ത് ദൈവീകമായ അവസ്ഥയിലേക്ക് വരണമെങ്കിൽ ഹേ അർജുന എൻ്റെ അഭിപ്രായം ഇപ്രകാരമുള്ള ദൈവീക ക്വാളിറ്റീസ് ഉണ്ടാകണമെന്നാണ് നിന്നെ സംബന്ധിച്ചിടത്തോളം അർജുനനായ പാണ്ഡവരിലൊരുവനായ നിന്നെ സംബന്ധിച്ചിടത്തോളം മാ ശുച നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല ദൈവീം അഭിജാതോ അശി നീ ദൈവീകമായ അവസ്ഥയിൽ ജനിച്ചവനാണ് ദൈവീകമായ അവസ്ഥയിൽ വർത്തിക്കുന്നവനാണ് അതുകൊണ്ട് ഹേ പാണ്ഡവ മാ ശുച നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല ദൈവികാനുഗ്രഹത്തിലൂടെയാണ് നിന്റെ കർമ്മവും ധർമ്മവും ആചാരവും അനുഷ്ഠാനവും ഇപ്രകാരം ദൈവികവും ആസുരികവുമായ രണ്ടവസ്ഥകളാണുള്ളത് ഇത് ജീവജാലങ്ങൾക്കും ആപ്ലിക്കബിൾ ആവണമെന്നാണ് ശ്രീകൃഷ്ണൻ പറയുന്നത് അടുത്ത വരി നോക്കുക ഭൂതസർഗവും സർവജീവജാലങ്ങളും ഭൂതസർഗവും സർവജീവജാലങ്ങളും ലോകേ അസ്മിൻ ഈ ലോകത്തിലുള്ള സർവജീവജാലങ്ങളും ദ്വൗ രണ്ടു വിധത്തിലുള്ളവയാണ് ദൈവ ആസുര ഏവച ദൈവീക സ്വഭാവമുള്ളവര് ആസുരീക സ്വഭാവം ഉള്ളവര് ദൈവോ വിസ്തരശ പ്രോക്ത ദൈവീക സ്വഭാവം എന്താണെന്ന് ഞാൻ വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞു ഹേ അർജുന ആസുരം പാർത്ഥ മേ ശൃണു ആസുരിക സ്വഭാവം എന്താണെന്ന് ഹേ അർജുന ഞാൻ പറയാൻ അത് നീ കേൾക്കുക ഈ ആസുരിക സ്വഭാവമുള്ളവരെ സംബന്ധിച്ചിടത്തോളം പ്രവൃത്തിം ച നിവൃത്തിം ച എന്താണ് ചെയ്യേണ്ടത് പ്രവൃത്തി എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് നിവൃത്തി ച ജനാ ന വിദുരാസുരാഹ ആസുരാഹ ജനാഹ ആസു ശരിയും തെറ്റും ചെയ്യാവുന്നതും ചെയ്യാൻ പാടില്ലാത്തതുമായ വ്യക്തി വസ്തുതകളെ വസ്തുതകളെക്കുറിച്ച് അറിയാത്ത ജനങ്ങളെ ആസുരിക സ്വഭാവമുള്ളവരുടെ കൂട്ടത്തിൽപ്പെടുത്തും അവർക്ക് ന ശൗചം ശുചി ശുദ്ധം ഉണ്ടാവില്ല നാപി ച ആചാരോ ആചാരത്തെക്കുറിച്ച് അവർക്ക് ബോധം ഉണ്ടാവില്ല ന സത്യം സത്യധർമ്മ ഈ കാര്യങ്ങളിലെ സത്യത്തെക്കുറിച്ച് ഒരു വസ്തുതയും അവർക്ക് അറിവുണ്ടാവുകയില്ല തേഷു വിദ്യതേ അവർക്ക് ശൗചമുണ്ടാവില്ല ആചാരമുണ്ടാവില്ല സത്യമുണ്ടാവില്ല ഇപ്രകാരമുള്ള അടിസ്ഥാന ഗുണങ്ങൾ ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന ഗുണങ്ങൾ ഒന്നുമില്ലാത്തവരെയാണ് ആശുരീക സ്വഭാവമുള്ളവര് എന്ന് പറയുന്നത് അസത്യം അപ്രതിഷ്ഠം തീ ജഗത് ആഹുരനീശ്വരം ഈ ജഗത്ത് അൺറിയലാണ് അസത്യമാണ് അതുപോലെ തന്നെ അപ്രതിഷ്ഠം ധാർമ്മിക മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ജഗത് ആഹുരനീശ്വരം ഈശ്വരന്റെ സാന്നിധ്യം ഇതിനാവശ്യമേ ഇല്ല എന്ന് അവർ പറയുന്നു മാത്രമല്ല അപരസ്പര സംഭൂതം ഡയലക്ടിക്കൽ മെറ്റീരിയലിസം വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിലാണ് കിം അന്യ കാമഹൈതുകം ഓരോ മനുഷ്യന്റെയും ആവശ്യവും ആഗ്രഹവും മാത്രം അടിസ്ഥാനമാക്കിയിട്ടാണ് ലോകം വർത്തിക്കുന്നത് അതിന് ഈശ്വരന്റെ സാന്നിധ്യമേ ആവശ്യമില്ല എല്ലാം ഉത്ഭവിക്കുന്നത് അപരസ്പര സംഭൂതം കോൺട്രഡിക്ടറി ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് എന്ന് അവർ വാദിക്കുന്നു കിമന്യത് പിന്നെന്തിനാണ് ഈശ്വരന്റെ സാന്നിധ്യം കാമഹൈതുകം സർവതും മനുഷ്യന്റെ ആഗ്രഹവും ജീവജാലങ്ങളുടെ ആഗ്രഹവും ആവശ്യവും അനുസരിച്ച് മാത്രമാണ് ഉണ്ടാകുന്നത് എന്ന് അവർ വാദിക്കുന്നു യഥാർത്ഥത്തിൽ ബി സി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പതിൽ തന്നെ ശ്രീകൃഷ്ണൻ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തെക്കുറിച്ചും വൈരുദ്ധ്യാധിഷ്ഠിത കുറിച്ചും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഈ വരിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതാം ദൃഷ്ടം അനഷ്ടഭ്യ നഷ്ട ആത്മാനോ അല്പബുദ്ധയ നഷ്ടാത്മാനോ അല്പബുദ്ധയ ഈ മാനസികമായി അപഭ്രംശം സംഭവിച്ച അല്പബുദ്ധയ ബുദ്ധിശൂന്യന്മാര് അല്പബുദ്ധി മാത്രമുള്ള ഇവര് ഏതാം ദൃഷ്ടും അവഷ്ടഭ്യ ഇപ്രകാരമുള്ള വീക്ഷണം വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് പ്രഭവന്തി ഉഗ്രകർമ്മണ ഉഗ്രകർമ്മങ്ങൾ ടെററിസം പോലെയുള്ള സർവനാശത്തിന് കാരണമായിരിക്കുന്ന ക്ഷയായ ജഗതോ അഹിതാഹ അഹിതങ്ങളായ കർമ്മത്തിലൂടെ ജഗതോ അഹിതാഹ ഭൂമിക്ക് ലോകത്തിന് അഹിതങ്ങളായ കർമ്മത്തിലൂടെ ക്ഷയായ നാശത്തിന് കാരണമാകുന്ന പ്രഭവന്തി ഉഗ്രകർമ്മണ ഉഗ്രകർമ്മങ്ങളിലൂടെ ടെററിസത്തിലൂടെ കുഴലിലൂടെ അധികാരം എന്ന വാചകത്തിലൂടെ പ്രഭവന്തി അവർ ശോഭിക്കുന്നു അവർ പ്രവർത്തിക്കുന്നു അവർ കർമ്മമണ്ഡലത്തിൽ ഏർപ്പെടുന്നു കാമമാശ്രിത്യ ദുഷ്പൂരം ദമ്പമാനമതന്വിത അഹങ്കാരം അതുപോലെ തന്നെ പാരുഷ്യമായ സ്വഭാവം അതുപോലെ തന്നെ ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളും മാത്രം ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനം ഇതിനെ ആശ്രയിച്ചാണ് ആശ്രിത്യ അവരുടെ പ്രവർത്തനം നിലനിൽക്കുന്നത് മോഹാ ഗൃഹീത്വാ അസദ്ഗ്രാഹാൻ പ്രവർത്തന്തി അശുചിവ്രതാഹ പ്രവർത്തന്തി പ്രവർത്തിക്കുന്നു അശുചിവ്രതാഹ ധാർമ്മിക മൂല്യങ്ങളുടെ ശുദ്ധത ഇല്ലാത്ത ഈ വ്യക്തികള് അശുചിവ്രതാഹ ശുദ്ധി ഇല്ലാത്ത ഈ വ്യക്തികള് പ്രവർത്തിക്കുന്നു ഏത് രീതിയിൽ മോഹാഗ്രഹീത്വ കൺഫ്യൂഷൻ ഒരു പരിധിക്കപ്പുറമുള്ള ആഗ്രഹം എന്തെല്ലാമോ നേടാൻ വേണ്ടിയിട്ടുള്ള പരക്കം പാച്ചലിലൂടെ അവര് അസദ്ഗ്രാഹാൻ സത്യമല്ലാത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രവർത്തന്തി അവർ നിരന്തരം പ്രവർത്തിക്കുന്നത് കാണാൻ നമുക്ക് സാധിക്കും ചിന്താം അപരിമേയാം ച പ്രളയാന്താം ഉപാശ്രിതാഹ കാമോപ ഭോഗപരമ ഏതാവാദിതി നിശ്ചിത ചിന്താം അപരിമേയാം ച ഒരു പരിധിയില്ലാത്ത പരിമിതിയില്ലാത്ത അതുപോലെ തന്നെ വസ്തുതകളില്ലാത്ത ചിന്തകളിലൂടെ ആഴത്തിലിറങ്ങിച്ചെന്ന് പ്രളയാന്താമുപാസിത ഈ ചിന്തകൾ വളരെയധികം ബുദ്ധിമാന്മാരുടെ ലക്ഷണമാണെന്ന് മരണം വരെ നിരന്തരം ചിന്തിച്ചുകൊണ്ട് ആശ്രിതാഹ ഇപ്രകാരമുള്ള ചിന്തയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് പ്രളയാന്താം മരണം വരെ അത് തന്നെ ചിന്തിച്ചുകൊണ്ട് കാമോപഭോഗപരമാ ആഗ്രഹ ആഗ്രഹ നിർവൃത്തിക്കായിട്ട് ഭൗതികമായ സുഖങ്ങൾ അനുഭവിക്കുകയാണ് കാമ ഉപഭോഗ പരമ പരമമായ ഭൗതിക അനുഭൂതി സുഖങ്ങൾ അനുഭവിക്കുകയാണ് ജീവിത ലക്ഷ്യം എന്ന് ഏതാവതിഥി ഏതാവത് ഇതി നിശ്ചിതാഹ ഇത് തന്നെയാണ് ലോകത്തിൽ ഏറ്റവും സത്യമായിട്ടുള്ളത് എന്ന് നിശ്ചിതാഹ നിശ്ചയിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് ഇപ്രകാരമുള്ള ആസുരിക സ്വഭാവമുള്ളവര് ഇവരുടെ ലക്ഷണങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന പലർക്കും വളരെ വളരെ സൂട്ടബിൾ ആണെന്ന് മനസ്സിലാക്കാൻ ഒരു വിഷമോ ഇല്ല അല്ലേ നൂറ് നൂറുകണക്കിന് ആശയുടെ ആഗ്രഹങ്ങളുടെ പാശൈർഭദ്വ കയറുകളാൽ ബന്ധപ്പെട്ട് കാമക്രോധപരായണ അത്യാഗ്രഹം അമിതമായ ആവേശം അതുപോലെ ക്രോധം അത് നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ വർത്തിക്കുന്നവര് ഈഹന്തേ കാമഭോഗാർത്ഥം അന്യായേന അർത്ഥസഞ്ചയാൻ അന്യായേന ന്യായമല്ലാത്ത മാർഗത്തിലൂടെ അർത്ഥസഞ്ചയാൻ സമ്പത്ത് കൂട്ടിവെച്ചുകൊണ്ട് കാമഭോഗാർത്ഥം കാമം അത്യാഗ്രഹത്തിൻ്റെ അളവ് നിറ കാഴ്ചവയ്ക്കുവാൻ ആവശ്യമായ ഭൗതിക സുഖം അനുഭവിക്കുന്നവരാണ് ഇപ്രകാരമുള്ള വ്യക്തികള് അതിനുവേണ്ടി അവർ ഈ ഹന്തി നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ആശാപാശങ്ങളുടെ ബന്ധനത്താൽ കാമക്രോധങ്ങൾ നിറഞ്ഞു നിന്നുകൊണ്ട് അന്യായമായ മാർഗത്തിലൂടെ സമ്പത്ത് ശേഖരിച്ചുകൊണ്ട് അത്യാഗ്രഹത്തിൻ്റെ കാമത്തിൻ്റെ തന്നെ കൊണ്ട ഭൗതിക സുഖം അനുഭവിക്കുന്നതിനായി അവരുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും അവർ അതിനുവേണ്ടി സ്ട്രൈവ് ചെയ്യുന്നു സ്ട്രഗിൾ ചെയ്യുന്നു വർത്തിക്കുന്നു ഇതം അദ്യമയാലബ്ധം ഇതം പ്രാപ്സ്യേ മനോരഥം ഇതം അദ്യമയാലബ്ധം ഇത് ഇന്ന് ഞാൻ ഉണ്ടാക്കിയതാണ് എന്നവർ പറയുന്നു ഇതം പ്രാപ്സ്യേ മനോരഥം എൻ്റെ ഇപ്രകാരമുള്ള ആഗ്രഹങ്ങൾ ഞാൻ ഉടനെ തന്നെ അത് നേടുന്നതായിരിക്കും എനിക്ക് അപ്രകാരമുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ഈ മനോരഥങ്ങൾ മുഴുവനും എനിക്ക് സബലീകൃതമാക്കുവാൻ സാധിക്കും എന്ന് അവർ വാദിക്കുന്നു ഇതം അസ്തി ഇതം അഭിമേ ഭവിഷ്യതി പുനർധനം ഇത്രയുമെല്ലാം സമ്പത്ത് എനിക്കുണ്ട് ഇത്രയുമെല്ലാം വസ്തുക്കൾ എനിക്കുണ്ട് ഇത്രയുമെല്ലാം വസ്തുക്കളും സമ്പത്തും അധികാരവും എനിക്കുണ്ടാകും വീണ്ടും വീണ്ടും ധനമുണ്ടാക്കുവാൻ എനിക്ക് സാധിക്കും എന്ന് അവർ നിരന്തരം വിചാരിച്ചു കൊണ്ടിരിക്കുന്നു ആ വിചാരത്തിലൂടെ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അസൗ മയാ ഹത ശത്രുർഹനിഷ്യേ ചാപരാൻ അപി ആ ശത്രുവിനെ മയാഹത ഞാനാണ് കൊന്നത് ഞാനാണ് അയാളെ ശിക്ഷിച്ചത് അയാളുടെ അധികാരി ഞാനാണ് അസൗ മയാഹത ഞാനാണ് അയാളെ ശിക്ഷിക്കുന്നത് ശത്രുർ ഹനിഷ്യേ ചാ അപരാൻ അപി ഇയാളെ നശിപ്പിച്ചതുപോലെ എൻ്റെ മറ്റു ശത്രുക്കളെയും നശിപ്പിക്കുവാൻ എനിക്ക് കഴിവുണ്ട് എന്ന് ഇവരിങ്ങനെ വിചാരിച്ചുകൊണ്ടും വിചാരിച്ചുകൊണ്ടിരിക്കും ഈശ്വരോഹമഹം ഭോഗി ഞാനാണ് എല്ലാവരുടെയും അധിപതി ഞാനാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് അഹം ഈശ്വര ഞാൻ ഈശ്വര തുല്യമാണ് എന്ന് അവർ ധരിക്കുന്നു അഹം ഭോഗി ഞാനാണ് ഏറ്റവും സുഖമായി വർത്തിക്കുന്ന ഭോഗസുഖങ്ങളിൽ നിരന്തരം നീന്തുന്ന വ്യക്തി എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കും സിദ്ധോഹം എനിക്ക് ഇപ്രകാരമുള്ള സിദ്ധിയുണ്ട് എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കും ഫലവാൻ സുഖി ഞാൻ ശക്തനാണ് എന്നെ കീഴ്പ്പെടുത്താൻ ആർക്കും സാധ്യമല്ല എന്ന് എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും അതുപോലെ ഞാൻ ഏറ്റവും അധികം സുഖം അനുഭവിക്കുന്ന വ്യക്തിയാണ് എന്നും അവർ പറഞ്ഞുകൊണ്ടിരിക്കും ഇത് ആശുരീക സ്വഭാവമുള്ളവരുടെ ലക്ഷണങ്ങളാണ് ഇതിൽ നാം ഇവിടെ നിൽക്കുന്നു എന്ന് സ്വയം ഒന്ന് ചിന്തിച്ചാൽ എളുപ്പത്തിൽ ഭഗവത്ഗീതയുടെ ആപ്ലിക്കേഷൻ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും ആഡ്യോ അഭിജാനവാൻ അസ്മി ഞാൻ ആഢ്യനാണ് ശ്രേഷ്ഠനാണ് അഭിജാനവാൻ അസ്മി കുലീനമായ ഗ്രഹത്തിൽ ജനിച്ചവനാണ് ഞാൻ കോ അന്യോ അസ്തി സദൃശോമയ അന്യോ അസ്തി മറ്റാരാണ് കഹ ആരാണ് എനിക്ക് സദൃശനായിട്ട് ഉള്ളത് മയാ സദൃശു എനിക്ക് തുല്യമായിട്ടുള്ളവർ മറ്റാരാണ് എന്നിവര് എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കും യക്ഷേ ദാസ്യാമി മോദിഷ്യ ഇതി അജ്ഞാന വിമോഹിതാഹ എന്തും ത്യാഗം ചെയ്യാൻ എനിക്ക് സാധിക്കും ദാസ്യാമി ഏത് കാര്യങ്ങൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും കൊടുക്കാൻ എനിക്ക് സാധിക്കും എന്ന് പറഞ്ഞ മോദിഷ്യ തന്നെത്താനെ സന്തോഷിക്കുക ഇതി ഇപ്രകാരം അജ്ഞാന വിമോഹിത അജ്ഞാനത്താൽ അന്ധകാരത്താൽ അഹംഭാവത്താൽ അഹങ്കാരത്താൽ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന വ്യക്തികള് നിറഞ്ഞിരിക്കുന്ന വ്യക്തികള് അല്ലെങ്കിൽ അഹംഭാവത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തികളെല്ലാം ആസുരിക സ്വഭാവമുള്ളവരാണ് എന്ന് മനസ്സിലാക്കുക അനേക ചിത്തവിഭ്രാന്ത മോഹജാല സമാവൃതാഹ ശ്രീകൃഷ്ണൻ ഉപയോഗിച്ച വാക്ക് എത്ര കൃത്യമാണെന്ന് നോക്കുക അനേക ചിത്തവിഭ്രാന്ത മാനസികമായിട്ട് വിഭ്രാന്തി വന്ന അനേകം ഇപ്രകാരമുള്ള വ്യക്തികള് മോഹജാല സമാവൃത ഒരു പ്രത്യേക രീതിയിലുള്ള മാനസികാവസ്ഥയാൽ സമാവൃത കവർ ചെയ്യപ്പെട്ടവര് ആവരണം ചെയ്യപ്പെട്ട ഇപ്രകാരമുള്ള ആസുരിക സ്വഭാവമുള്ള വ്യക്തികള് പ്രസക്താഹ കാമഭോഗേഷു പതന്തി നരകേ അശുചൗ ശുദ്ധിയില്ലാത്ത നരകേ അശുചൗ നരകേ പതന്തി ശുദ്ധിയില്ലാത്ത നന്മ നിറയാത്ത ആസുരിക സ്വഭാവമുള്ള നരകത്തിൽ അവർ വീണുകൊണ്ടേയിരിക്കും അവരുടെ സംബന്ധിച്ചിടത്തോളം പ്രസക്താഹ കാമഭോഗേഷു ഭൗതിക സ്വഭാവങ്ങൾ മുഴുവനും ആനന്ദിച്ച് അനുഭവിക്കുക എന്നുള്ള കാര്യത്തിൽ മാത്രമേ അവർക്ക് ജീവിത ലക്ഷ്യമുള്ളൂ അപ്രകാരമുള്ളവരാണ് ആശുരീക സ്വഭാവമുള്ളവര് ആത്മസംഭാവിതാ സ്തബ്ധ ധനമാനമതാൻവിതാ ആത്മസംഭാവിത അവനവനാണെല്ലാം ചെയ്യുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് സ്തബ്ധാഹ വർത്തിക്കുന്നവനായിട്ട് ധനമാനമതാൻവിത സാമ്പത്തികമായ തലക്കനം കൊണ്ട് മാനം അതുപോലെ ഓവർ അഭിമാനം ഒരു തരത്തില് അഹംഭാവം കൊണ്ട് മതാൻവിത സമ്പത്തിന്റെയും അഹങ്കാരത്തിൻ്റെയും മത്ത് പിടിച്ചവരായിട്ട് മതാൻവിത മത്ത് പിടിച്ചവരായിട്ട് യജന്തേ യജ്ഞം ചെയ്യുന്നു അവര് ധാരാളം പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും യജന്തേ നാമയജ്ഞൈഹി തേ ഏത് നാമയജ്ഞങ്ങളാണോ അവർ ചെയ്യുന്നത് ദമ്പേന അവിധിപൂർവകം അഹങ്കാരത്താൽ ആവൃതമായിരിക്കുന്ന അവിധി വിധി പൂർവമല്ലാത്ത അവിടെ ഏത് വിധി വന്നാലും അഹങ്കാരം അഹംഭാവം തലക്കനം അതുപോലെ തന്നെ താൻ എല്ലാമാണ് എന്ന ധാരണ തന്നെ ഏത് യജ്ഞകർമ്മത്തിൻ്റെയും ലാളിത്യത്തെ ഇല്ലാതെയാക്കിയിട്ട് വിധിയെ ഇല്ലാതെയാക്കിയിട്ട് ഓട്ടോമാറ്റിക്കലി അത് അവിധിയായി മാറുന്നു അപ്പോൾ ദമ്പേന വിധിപൂർവകം എന്ന് പറഞ്ഞാൽ അഹങ്കാരത്താൽ ആവൃതമായിരിക്കുന്ന വിധി നിഷേധത്തിലൂടെയുള്ള പ്രവർത്തനമായിരിക്കും അവര് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക അഹങ്കാരം ബലം ദർഭം കാമം ക്രോധം ചംശ്രിതാഹ അഹങ്കാരം അതുപോലെ തന്നെ താൻ ബലവാനാണെന്നുള്ള ധാരണ ദർപ്പം അരോഗൻസ് പാരുഷ്യം കാമം ക്രോധം ച സംശ്രിതാഹ ആഗ്രഹം ദ്വേഷ്യം ഇവയെല്ലാം നിറഞ്ഞിരിക്കുന്ന മാം ആത്മപരദേഹേഷു അവരവരുടെ ശരീരത്തിലും മറ്റുള്ളവരുടെ ശരീരത്തിലും വർത്തിക്കുന്ന മാം എന്റെ ചൈതന്യത്തെ പ്രദ്വിഷന്തു അഭ്യസൂയകാഹ ഇവര് ഈ അഭ്യസൂയകാഹ മലീഷ്യസ് പീപ്പിള് അതായത് മാനസികമായി അപഭ്രംശം സംഭവിച്ച ദൂഷിത സ്വഭാവമുള്ള ആസുരീക സ്വഭാവമുള്ളവരെയാണ് അഭ്യസൂയകാഹ എന്ന് പറയുന്നത് അവര് പ്രദ്വിഷന്തു അവര് എന്നെ അവരുടെ ശരീരത്തിലുള്ള ചൈതന്യമായ എന്നെ മറ്റ് ജീവജാലങ്ങളുടെ ശരീരത്തിലുള്ളതായ എന്നെ ദ്വേഷിക്കുന്നു നിരാകരിക്കുന്നു അവർക്ക് ഈശ്വര സാക്ഷാത്കാരം സാധ്യമല്ല തന്നെ ഇപ്രകാരം ആസുരീക സ്വഭാവമുള്ള ജനങ്ങൾക്ക് എന്തു സംഭവിക്കുന്നു താനഹം ക്രൂരാൻ സംസാരേഷു നരാധമാൻ സംസാരേഷു നരാധമാൻ ഈ ലോകത്തിലുള്ള ലോവർ ഗ്രേഡിലുള്ള ജനങ്ങൾ ആസുരിക സ്വഭാവമുള്ള അധമന്മാരായ മനുഷ്യന്മാര് അവർ എപ്രകാരമുള്ളവരാണ് ക്രൂരാൻ ക്രൂരന്മാരാണ് ദ്വിഷത ഈശ്വരീയ ചൈതന്യത്തെ എപ്പോഴും എതിർക്കുന്നവരായ അവരെ താൻ അപ്രകാരമുള്ളവരെ അഹം ഞാൻ ക്ഷിപാമി അജസ്രം അശുഭാൻ ആസുരീഷ്വേവ യോനിഷു അവര് ഏത് കാലത്തിലും ആസുരീകമായ ഗർഭാശയത്തിൽ തന്നെ പുനർജനനം ലഭിച്ച് വീണ്ടും വീണ്ടും ആശുരീകമായ അവസ്ഥയിൽ തന്നെ വർത്തിക്കുന്നു അവർ ദൈവീകമായ വസ്തുതകളെ അവസ്ഥകളെ പ്രാപിക്കാൻ ആഗ്രഹിക്കാത്തയിടത്തോളം കാലം ഒരിക്കൽ അവർക്ക് മാറ്റം വരികയാണെങ്കിൽ അവർ ദൈവീകമായ അവസ്ഥയിലേക്ക് സമ്പദത്തിലേക്ക് എത്തുന്നു അന്ന് വരെ അവർ വീണ്ടും വീണ്ടും ആസുരികമായ യോനിയിൽ തന്നെ പുനർജനിക്കുന്നു അവർ അവിടെ തന്നെ ജനിക്കാൻ പാകത്തിനുള്ള കർമ്മമാണ് നടത്തുന്നത് ആസുരീം യോനിമാപന്ന മൂഢ ജന്മനി ജന്മനി ഇപ്രകാരമുള്ള മൂഢന്മാര് ജന്മനി ജന്മനി ഓരോ ജന്മം കഴിയും തോറും ആശുരീയം യോനിമാപന്ന വീണ്ടും വീണ്ടും ആശുരീകമായ അതേ യോനിയിൽ തന്നെയാണ് ജനിക്കുക മാം അപ്രാപ്യ ഏവ കൗന്തേയ എന്നെ പ്രാപിക്കാത്തയിടത്തോളം കാലം ഹേ അർജുന തതോ യാന്തി അധമാം ഗതി അവര് വീണ്ടും വീണ്ടും അധമമായ ഗതിയിൽ എത്തിച്ചേരുന്നു ഈശ്വരീയമായ ചൈതന്യത്തെ പ്രാപിക്കാത്തയിടത്തോളം കാലം അറിയാത്തയിടത്തോളം കാലം ഹേ കൗന്ദേയ തതോ യാന്തി അധമാം ഗതി അവർ വീണ്ടും അധമമായ ഗതിയെ പ്രാപിക്കുന്നു ത്രിവിധം നരകശി ഏധം ദ്വാരം നാശനമാത്മന ത്രിവിധം നരകശ്യേതം നരകത്തിന് ഇപ്രകാരമുള്ള ത്രിവിധം മൂന്ന് തരത്തിലുള്ള ദ്വാരം ഡോഴ്സ് വാതിലുകളുണ്ട് നാശനമാത്മന നാശ സ്വഭാവമുള്ള ക്രൂര സ്വഭാവമുള്ള സ്വയം നാശത്തിലേക്ക് നയിക്കുന്ന ജനങ്ങൾ അവർ ഈ മൂന്ന് വിധത്തിലുള്ള ദ്വാരത്തിലൂടെയാണ് നരകത്തിലേക്ക് പ്രാപിക്കുന്നത് ഏതാണ് മൂന്ന് വിധത്തിലുള്ള നരകത്തിന്റെ വാതിലുകൾ കാമ ക്രോധ തഥാലോഭ തസ്മാത് ഏതത്രയം ത്യജേത് നരകത്തിന്റെ മൂന്ന് വാതിലുകളിൽ ഒന്നാമത്തേത് അത്യാഗ്രഹം രണ്ടാമത്തേത് അമിതമായ ക്രോധം മൂന്നാമത്തേത് പിശുക്ക് ലുഭം ഈ മൂന്ന് കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നരകത്തിലേക്കുള്ള യാത്രയ്ക്കുള്ള മധ്യേ നാം കടന്നു പോകേണ്ട വാതിലുകൾ ഹേ അർജുന തസ്മാത് ഏതത്രയം ത്യജേത് അത്യാഗ്രഹം അമിതമായ ക്രോധം അതുപോലെ തന്നെ ലോഭം പിശുക്ക് ഈ മൂന്നും ഉപ ഉപേക്ഷിക്കണം അത് ത്യജിക്കണം എന്ന് ശ്രീകൃഷ്ണൻ അർജുനനോട് ഉപദേശിക്കുന്നു ഏതൈ വിമുക്ത കൗന്തേയ തമോദ്വാരൈസ്ത്രിഭിർനര ഏതൈ ത്രിഭി ഈ മൂന്നെണ്ണം വിമുക്ത അത് വേണ്ടെന്ന് വെച്ചവര് ഉപേക്ഷിച്ചവര് ആരാണോ ഹേ കൗന്തേയ അവര് തമോദ്വാരൈ ത്രിഭിർനര മൂന്ന് വിധത്തിലുള്ള താമസ സ്വഭാവമുള്ള ദ്വാരത്തെ ഉപേക്ഷിച്ച മനുഷ്യര് ആചരന്ത്യാത്മനശ്രേയ തോ യാതി പരാംഗതിം ആചരന്ത്യാത്മന ശ്രേയ ആത്മാവിന് അവനവന് അതുപോലെ തന്നെ ജീവചൈതന്യത്തിന് സ്വന്തം എന്ന് പറയുന്ന സർവതിനും ശ്രേയ ശ്രേയസ് ലഭിക്കാൻ വേണ്ടി ആചരന്തി ഏതെല്ലാമാണോ ആചരിക്കുന്നത് ആ ആചാരത്തിലൂടെ നന്മ നിറഞ്ഞ ആചാരത്തിലൂടെ യാതി പരാം ഗതിം അവര് പരമമായ ഗതിയെ നന്മ നിറഞ്ഞ ഒരു പന്ഥാവിനെ ലക്ഷ്യത്തെ പ്രാപിക്കുന്നു യഹ ശാസ്ത്രവിധിമുത്സൃജ്യ വർത്തതേ കാമകാരത ആരാണോ ശാസ്ത്രവിധിയെ ഉത്സൃജ്യ ഉപേക്ഷിച്ചിട്ട് വർത്തത്തെ കാമകാരത അമിതമായ ആഗ്രഹത്തിന്റെ സംതൃപ്തിക്കായി മാത്രം ആഗ്രഹ നിവൃത്തിക്കായി മാത്രം ആരാണോ വർത്തിക്കുന്നത് സിദ്ധിം അവാപ്നോതി ആ വ്യക്തി അവനവൻ്റെ ആഗ്രഹപൂർത്തിക്കായിട്ട് മാത്രം ജീവിക്കുന്ന വ്യക്തി ന അദ്ദേഹം ഒരിക്കലുമില്ല സിദ്ധിം അവാപ്നോതി സിദ്ധിം ന അവാപ്നോതി ഒരിക്കലും സിദ്ധിയെ പ്രാപിക്കുന്നില്ല ന സുഖം ന പരാംഗതി സുഖമോ പരമമായ ലക്ഷ്യത്തിലേക്കുള്ള സഞ്ചാരമോ അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല സാധ്യമാകുന്നില്ല അതുകൊണ്ട് അവനവന്റെ ഇമോഷൻസ് സ്റ്റിമുലായി ഇതിനെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നവര് ആ ആഗ്രഹപൂർത്തി എന്ന ലക്ഷ്യം മാത്രം വെച്ച് നടക്കുന്നവർക്ക് പരമമായ സത്യത്തെ കണ്ടെത്താനോ യാഥാർത്ഥ്യമറിയുവാനോ സാധിക്കുന്നില്ല ശാസ്ത്രം വിവരിക്കുന്നത് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത് എന്ന് കൃഷ്ണൻ എടുത്തു പറയുന്നു തസ്മാത് ശാസ്ത്രം പ്രമാണം തേ കാര്യാകാര്യവ്യവസ്ഥിതൗ കാര്യാകാര്യവ്യവസ്ഥിതൗ ചെയ്യേണ്ടത് ഏത് ചെയ്യാൻ പാടില്ലാത്തതേത് എന്ന് വ്യവസ്ഥിതവും വ്യക്തമായിട്ടറിയുവാൻ വേണ്ടി തസ്മാത് ശാസ്ത്രം പ്രമാണം തീ സയന്റിഫിക് ടെമ്പർ സയന്റിഫിക് വിഷൻ ശാസ്ത്രമാണ് പ്രമാണമായിട്ട് എടുക്കേണ്ടത് ജ്ഞാത്വ ശാസ്ത്രവിധാനോക്തം കർമ്മ കർത്തും ഇഹ അർഹസി അതുകൊണ്ട് ജ്ഞാത്വ അറിഞ്ഞിട്ട് ശാസ്ത്രവിധാനോക്തം ശാസ്ത്രീയത്തിൻ്റെ അടി ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉക്തം പറഞ്ഞിരിക്കുന്ന കർമ്മ കർമ്മം ഏതാണോ അത് അതായത് ശാസ്ത്രീയമായി നിനക്ക് അനുഷ്ഠിക്കുവാൻ പറഞ്ഞിരിക്കുന്ന കർമ്മം ഏതാണോ അത് ഇഹ ഇവിടെ കർത്തും ത്വം അർഹസി നീ അത് ചെയ്യേണ്ടതായിട്ടുണ്ട് ശാസ്ത്രവിധി പ്രകാരം ഒരു ക്ഷത്രിയൻ എന്താണോ ചെയ്യേണ്ടത് അത് നീ അനുഷ്ഠിക്കേണ്ടതായിട്ട് ഉണ്ട് എല്ലാ വ്യക്തികളും ശാസ്ത്രവിധിപ്രകാരം പറഞ്ഞിരിക്കുന്നതാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് ശ്രീകൃഷ്ണൻ വളരെ വ്യക്തമായിട്ട് റാഷണൽ അൺബയസ്ഡ് സയന്റിഫിക് തോട്ട്സ് ഇൻപുട്ടാക്കിയിട്ട് അതിൻ്റെ ചൈതന്യത്തോടു കൂടിയാണ് ഓരോ വരികളും ഓരോ വരിയും വിവരിക്കുന്നത് ഇപ്രകാരം പതിനാറാം അധ്യായം ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണ അർജുന സംവാദേ ദൈവാസുര സമ്പദ് നാമ ഷോഡശോ അധ്യായ പതിനാറാം അധ്യായം ഇവിടെ വെച്ച് തീരുന്നു ഭഗവത്ഗീതയിലെ പതിനേഴാം അധ്യായമാണ് അർജുനൻ വീണ്ടും ഒരു പ്രത്യേക തരത്തിലുള്ള ചോദ്യമാണ് ശ്രീകൃഷ്ണനോട് ചോദിക്കുന്നത് അതായത് ശാസ്ത്രവിധി അനുസരിക്കാതെ അതേ സമയത്ത് നല്ല മനസ്സോടുകൂടി യജ്ഞകർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ എപ്രകാരം ഇരിക്കും എന്നൊരു ചോദ്യമാണ് ശ്രീകൃഷ്ണനോട് അർജുനൻ ചോദിക്കുന്നത് ഏ ശാസ്ത്രവിധിം ഉത്സൃജ്യ യജന്തേ ശ്രദ്ധയാൻവിതാഹ യജന്തേ ശ്രദ്ധയാൻവിത ശ്രദ്ധയോടുകൂടി തന്നെ യജന്തേ യജ്ഞകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന വ്യക്തി ആ വ്യക്തിയുടെ പ്രത്യേകത ഏ ഇവര് ശാസ്ത്രവിധിം ഉസൃജ്യ ശാസ്ത്രവിധിയെ അനുസരിക്കുന്നില്ല അപ്രകാരം ശാസ്ത്രവിധിയെ അനുസരിക്കാതെ അതേ സമയത്ത് നന്മ നിറഞ്ഞ പ്രവൃത്തികൾ കൂടിയാണ് അനുഷ്ഠിക്കുന്നത് എങ്കിൽ തേഷാം നിഷ്ഠ തു കാ കൃഷ്ണ സത്വം ആഹോ രജസ്തമ അവരുടെ നിഷ്ഠ അവരുടെ കർമ്മം അവരുടെ പ്രവൃത്തി അവരുടെ ആചാരം ഹേ കൃഷ്ണ തേഷാം നിഷ്ഠ അവരുടെ ആചാരം തു കാ കൃഷ്ണ അതെന്താണ് അത് സത്വമായിട്ടുള്ള സാത്വികമായിട്ടുള്ളതാണോ അതോ രാജസമായിട്ടുള്ളതാണോ അല്ല താമസമായിട്ടുള്ളതാണോ ഇത് ഒന്ന് വിവരിച്ചു ഒന്ന് വിവരിച്ചു കേൾക്കുവാൻ ആഗ്രഹമുണ്ട് ശ്രീകൃഷ്ണൻ അതിന് മറുപടി കൊടുക്കുകയാണ് ത്രിവിധ ഭവതി ശ്രദ്ധ ദേഹിനാം സാ സ്വഭാവജ മൂന്ന് തരത്തിലാണ് ശ്രദ്ധയുള്ളത് ശ്രദ്ധ അതുപോലെ തന്നെ ആഹാരം ശരീരം വാക്ക് പ്രവൃത്തി കർമ്മം കർമ്മഫലം ഇതെല്ലാം നേരത്തെ വിവരിച്ചിട്ടുണ്ട് സത്വരജസ് തമോ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് ഇവിടെ ശ്രീകൃഷ്ണൻ ശ്രദ്ധയെക്കുറിച്ചാണ് പറയുന്നത് ത്രിവിധ ഭവതി ശ്രദ്ധ ദേഹിനാം സാ സ്വഭാവജ സ്വഭാവജ ആ വ്യക്തിയുടെ സ്വതസിദ്ധമായ സ്വഭാവത്തിൽ ആ ശരീരത്തിൽ മൂന്ന് തരത്തിലുള്ള ശ്രദ്ധയുണ്ടാകാനാണ് സാധ്യത ഒന്നാമത്തേത് സാത്വികി രാജസീ ചൈവ താമസീ ച ഇതി താം ശൃണു മൂന്ന് തരത്തിലുള്ള ശ്രദ്ധയാണ് ഉള്ളത് അത് ഹേ അർജുന നീ കേട്ടാലും സത്വാനുരൂപ സർവസ്യ ശ്രദ്ധ ഭവതി ഭാരത സത്വാനുരൂപ സർവസ്യ ശ്രദ്ധ ഓരോ വ്യക്തിയുടെയും ശ്രദ്ധ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ടാണ് കോമ്പോസിഷൻ അനുസരിച്ചിട്ടാണ് പ്രകൃതിയുടെ സ്വഭാവം അനുസരിച്ചിട്ടാണ് ആ വ്യക്തിയുടെ ശ്രദ്ധ സത്വ അനുരൂപ സർവസ്യ ശ്രദ്ധ ഭവതി ഹേ ഭാരത ആ വ്യക്തിയുടെ ടെമ്പറമെന്റ് അനുസരിച്ചിട്ടാണ് ആ വ്യക്തിയുടെ ശ്രദ്ധ ഇരിക്കുന്നത് ശ്രദ്ധാമയ അയം പുരുഷോ യോ യ്രദ്ധ സ ഏവ സഹ ഏതാണോ അദ്ദേഹത്തിന്റെ ശ്രദ്ധ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം അനുഷ്ഠിക്കുന്ന ആ ലക്ഷ്യഭൂതം ശ്രദ്ധ മാനസികാവസ്ഥ പെരുമാറ്റം ഇതെല്ലാം എപ്രകാരമാണോ ഇരിക്കുന്നത് ആ വ്യക്തി അപ്രകാരമുള്ളവനാണ് ശ്രദ്ധ സ ഏവശ ആ ശ്രദ്ധ എപ്രകാരമാണോ ഇരിക്കുന്നത് സ ഏവശ അത് തന്നെയാണ് ആ വ്യക്തി എന്ന് പറയുന്നത് that is he is the product of his circumstances അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുകളുടെ ആണ് ശ്രദ്ധയുടെ പ്രോഡക്റ്റ് ആണ് എന്നർത്ഥം ശ്രദ്ധ മൂന്ന് വിധത്തിലുള്ളവരുടെ യജ്ഞം അല്ലെങ്കിൽ പൂജ അല്ലെങ്കിൽ പവിത്രകർമ്മം എന്ന് നാം പറയുന്ന ആത്മീയ കർമ്മം എപ്രകാരം ഇരിക്കുമെന്ന് നോക്കുക യജന്തേ സാത്വികാദേവാൻ സാത്വിക സ്വഭാവമുള്ളവര് ദേവന്മാരെ ഭജിക്കുന്നു യക്ഷ രക്ഷാംസി രാജസാഹ രാജസ സ്വഭാവമുള്ളവര് യക്ഷരക്ഷസുകളെ ഭജിക്കുന്നു പ്രേതാൻ ഭൂതഗണാംശ്ചാന്യേ താമസ സ്വഭാവമുള്ളവര് ദുർമന്ത്രവാദികളായിട്ടുള്ളവര് ഇപ്രകാരമുള്ള വ്യക്തികള് പ്രേതാൻ ഭൂതഗണാന്യേ അന്യേ മൂന്നാമത്തെ സ്വഭാവമുള്ളവര് പ്രേതങ്ങളെയും ഭൂതഗണങ്ങളെയും യജന്തേ താമസാജനാഹ താമസ സ്വഭാവമുള്ള ജനങ്ങള് ഇപ്രകാരമാണ് ഭജിക്കുന്നത് പൂജിക്കുന്നത് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് സാത്വികന്മാര് ദൈവത്തെയും രാജസന്മാരെ യക്ഷരക്ഷസുകളെയും താമസന്മാരെ ഭൂതപ്രേതാദികളെയുമാണ് പൂജിക്കുന്നത് ഈ താമസന്മാരെയാണ് യഥാർത്ഥത്തിൽ ദുർമന്ത്രവാദികൾ എന്ന് പറയുന്നത് അശാസ്ത്ര വിഹിതം ഘോരം തപ്യന്തേ ഏ തപോജനാഹ ദമ്പ അഹങ്കാര സംയുക്താഹ കാമരാഗബലാൻവിതാഹ ശാസ്ത്രം വിവരിക്കാത്ത ശാസ്ത്രവിഹിതം ഘോരം തപ്യന്തേ ഘോരമായ കർമ്മങ്ങള് ഏ തപോജനാഹ തപസ്വികളാണെങ്കിലും ആരാണോ ശാസ്ത്രവിഹിതമല്ലാത്ത കർമ്മങ്ങൾ താപസമായിട്ട് ചെയ്യുന്നത് രൂപത്തിൽ ചെയ്യുന്നത് ദമ്പ അഹങ്കാര സംയുക്ത അവർക്ക് അഹങ്കാരമുണ്ടാവും അരോഗൻസ് ഉണ്ടാവും തലക്കനം തലക്കനമുണ്ടാകും കാമരാഗഫലാൻവിതാഹ അത്യാഗ്രഹം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ശക്തന്മാരാണെന്ന ധാരണ ഉണ്ടായിരിക്കും ഇതെല്ലാം കൂടി ചേർത്ത് ആണ് ചില വ്യക്തികൾ ഘോരമായ ഹീനകൃത്യങ്ങൾ തപസ്സിന്റെ രൂപത്തിൽ ചെയ്യുന്നത് അവര് കർഷയന്ധ ശരീരസ്ഥം ഗ്രാമമചേതസഹ മാം ച ഏവാന്ത ശരീരസ്ഥം താൻ നിശ്ചയാൻ അവര് സ്വന്തം ശരീരത്തെ ഭൂതഗ്രാമ അചേതസ ശരീരത്തെയും ശരീരത്തിലിരിക്കുന്ന ജീവചൈതന്യത്തെയും കാർഷയന്ത നശിപ്പിക്കുന്നു അതുപോലെ പീഡനത്തിന് വിധേയമാക്കുന്നു സ്വയം പീഡനത്തിന് വിധേയമാക്കുന്ന വ്യക്തികള് ഘോരവും അശാസ്ത്രവിധി പ്രകാരവുമുള്ള കർമ്മത്തെയാണ് അവര് അനുഷ്ഠിക്കുന്നത് മാം ച ഏവ അന്തഃശരീരസ്ഥം എല്ലാ ജീവജാലങ്ങളുടെയും ശരീരത്തിൽ ഞാൻ തന്നെയാണ് ഇരിക്കുന്നത് എന്ന് അവരറിയുന്നില്ല താൻ അവിദ്യസുരനിശ്ചയാ ആസുരീക സ്വഭാവത്തോടുകൂടി ആസുരീക പ്രകൃതിയോടുകൂടി ആസുരീകമായ താമസമായ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കുന്നവര് ആ ശരീരത്തെ പീഡിപ്പിക്കുന്നു അതിനകത്ത് വർത്തിക്കുന്ന ഈശ്വര ചൈതന്യത്തെ അറിയാതെ അപ്പോൾ യഥാർത്ഥത്തില് കുരിശിൽ സ്വയം കയറുന്നതും സ്വയം പീഡനം അനുഭവിക്കുന്നതും യഥാർത്ഥത്തിൽ അവനവന്റെ ശരീരത്തെ ഹീനമായ കൃത്യം നടത്തുന്നതിന് വേണ്ടി തൂക്കത്തിൽ കൊളുത്തിട്ട് തൂക്കുന്നതും ത്വക്കില് കൊളുത്തിട്ട് തൂക്കുന്നതും അഗ്നിയിലൂടെ നടക്കുന്നതും ശൂലം കുത്തുന്നതും എല്ലാം തന്നെ യഥാർത്ഥത്തിൽ ആസുരമാണ് എന്ന് ശ്രീകൃഷ്ണൻ വ്യക്തമാക്കുകയാണ് ശരീരത്തിലെ ചൈതന്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ശരീരത്തെ ഘോരമായ നശീകരണ പ്രവർത്തനത്തിന് വിധേയമാക്കുമ്പോൾ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ വിവരിക്കുന്നു